അവൻ്റെ മരണശേഷം നല്ല നിലക്ക് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ മരണശേഷം അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് മോമിനിയങ്ങൾ പറയപ്പെടുന്ന അവസ്ഥയിൽ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടിനും നമ്മുടെ ഇഹ്വാനിനും എല്ലാവർക്കും അള്ളാഹു താല ഈ ലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ ഈ ഭരണാധി ഈ നാട്ടിന് അള്ളാഹു اللهم اجعل بلد هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين اللهم وافق لصاحب السمو الشيخ خليفة بن زائد ونائبه لما يحبه ويرضى അള്ളാഹു അവർക്കൊക്കെ തോഫിയൊക്കെ കൊടുക്കട്ടെ അള്ളാഹു ഈ നാട്ടിന് വലിയ ഖൈറും പറക്കത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് റഹ്മുള്ള ഷീഹ് മക്തു അവർക്കൊക്കെ അള്ളാഹു താര അള്ളാഹുവിൻ്റെ സ്വർഗലോകത്ത് ഇടം കൊടുക്കട്ടെ അള്ളാഹു അവരെയൊക്കെ അവൻ്റെ മക്കമൂല്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അവരോട് ആ നല്ല മനുഷ്യരോട് നന്ദി കാണിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ സകല ലോകത്തെ മുസ്ലിമുകൾക്കും അള്ളാഹു ഹൈർ കൊടുക്കട്ടെ ഹർമൈൻ ഷെരീഫിനെ അള്ളാഹു ഇസ്സത്തിൽ നിലനിർത്തട്ടെ അവിടെ ഹജ്ജും ഉംറയും നിർവഹിക്കാനും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് നിർവഹിക്കാനും അള്ളാഹു തരട്ടെ നമ്മളിവിടെ വന്ന ഓരോ മലയാളിയും ഇവിടെ വന്നപ്പോൾ അവന്റെ മനസ്സിലെ സ്വപ്നം പോലെ ഭംഗിയായി ഹലാലായ അള്ളാഹിൻ്റെ ഫതിലിൽ നിന്ന് നേടിയിട്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകാൻ അള്ളാഹു എല്ലാവർക്കും തോഫിയൊക്കെ തരട്ടെ നമ്മളെ കുടുംബത്തിനെ അള്ളാഹു മലക്കുകളെ കൊണ്ട് സംരക്ഷിക്കട്ടെ നമ്മളെ കുടുംബത്തിലെ നമ്മളെ പെണ്ണുങ്ങളെയും നമ്മളെ കുട്ടികളെയും ഒക്കെ എല്ലാ ചതികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് സംരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ മലായിക്കറ്റ് കാവൽ നിൽക്കുന്ന വീടുകളിൽ അള്ളാഹു നമ്മുടെ വീട്ടിനെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ നാട്ടിൽ അഭിപ്രായക്കേട് ഭിന്നത എല്ലാം ഒഴിവാക്കി തരട്ടെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഒരേ മനസ്സ് നൽകട്ടെ എല്ലാവരെയും അള്ളാഹു നന്നാക്കട്ടെ നമ്മളെ എല്ലാവരെയും ഏതൊക്കെ പാർട്ടിയാണെങ്കിലും എല്ലാവർക്കും അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് എല്ലാവരെയും അള്ളാഹു എത്തിക്കട്ടെ ആരെങ്കിലും ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വരാൻ അള്ളാഹു താഴെ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകട്ടെ പാണക്കാട് സയ്യിദ് കുടുംബത്തിന് അള്ളാഹു അഴിജത്ത് വർദ്ധിപ്പിക്കട്ടെ ആ നേതൃത്വത്തിന്റെ കീഴിൽ സന്തോഷിച്ച് ദീനീ പ്രവർത്തനം നടത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ സമസ്ത കേരളമേത്തുലമയുടെ ആലിമീങ്ങൾ നമ്മുടെ ഉലമാക്കൾക്ക് അള്ളാഹു കാല വലിയ ഹൈറ് കൊടുക്കട്ടെ പലരും രോഗികളാണ് അള്ളാഹു ഷിഫ നൽകട്ടെ കളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ചെറുശ്ശേരി ജംജി മുസ്ലിയാർ പാരൻ ഇബ്രാഹിം മുസ്ലിയാർ ഒ കെ അർമിയാവ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ പലരും രോഗികളാണ് പല വലിയ വലിയ ആലിമ്യങ്ങളും രോഗികളാണ് സാത്വികരായ ആ വലിയ മനുഷ്യർക്ക് അള്ളാഹുട്ടാല ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ അവർക്കൊക്കെ പകരക്കായി ഒരേ പുതിയ ആളുകളെയും അള്ളാഹു നമുക്കിടയിൽ നൽകട്ടെ അമീൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രഭാഷണം എന്നാൽ സത്യത്തിൽ അത് സദസ്സിന്റെ ഭാഗ്യ അല്ലാതെ അള്ളാന്റെ സഹായത്താൽ പോലത്തെ ഒരാളെ ബാക്കിയല്ല എന്നോട് ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞു നന്നായി പ്രസംഗിക്കണം കേട്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കാരണം പന്ത്രണ്ട് കൊല്ലായിട്ട് രാവും പകലും പ്രസംഗിക്കാൻ അള്ളാഹു തൗഫിയൊക്കെ തന്ന ഒരാളാണ് ഞാൻ എങ്ങനെയാ ആ എനിക്ക് എനിക്കുണ്ടായി എന്ന് എനിക്കെത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ വല്ലിപ്പാട് ഒരു കറാമത്താവും എന്ന് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ വല്ലിപ്പ വലിയ മഹാനായ ഒരാളായിരുന്നു ഞാൻ മുമ്പ് രണ്ട് തവണ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ വന്നപ്പോഴും വല്ലിപ്പാനെ പറ്റി പറഞ്ഞിരുന്നു ഞാൻ ആയിരക്കണക്കായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വല്ലിപ്പാനെ പറ്റി പറയാത്ത ഒരു പ്രഭാഷണവും അവസാനിച്ചിട്ടുണ്ടാവില്ല കാരണം അത്ര നല്ല ഒരു മനുഷ്യനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നതാണ് ആ വല്യപ്പയാണ് എനിക്ക് അലിഫ് എന്ന അക്ഷരം തന്ന് പഠിപ്പിച്ചത് എന്നതായിരിക്കാം ഈ ബറക്കത്തിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കും അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഇത്ര ഒരു കാലത്തിനിടയിൽ കാസിമിക്ക് പല കുഴപ്പമുണ്ട് എന്ന് പലർക്കും തോന്നിയാലും പ്രസംഗിക്കാൻ കഴിയില്ല എന്നാർക്കും കലം വരെ തോന്നിയിട്ടില്ല പല അഭിപ്രായക്കേടൊക്കെ സ്വാഭാവികമായി ഉണ്ടാവും അതൊക്കെ പല അഭിപ്രായക്കേടുകളും പല വളർച്ചക്കും കാരണമാവുകയും ചെയ്യും ഏതൊരു കാര്യവും എതിർക്കുമ്പോഴാണ് കൂടുതൽ വളരെ അപ്പൊ അതല്ല വിഷയം വിഷയം നിങ്ങളുടെ തൗഫീഖാണ് എൻ്റെ പ്രഭാഷണം പ്രഭാഷണത്തിന്റെ അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ് അതുകൊണ്ട് ഞാനങ്ങനെ വലിയ ഒരു പ്രസംഗമൊന്നും നടത്തുന്നില്ല ഞാൻ നിങ്ങളെ ഹൃദയത്തോട് ചില കാര്യങ്ങൾ പറയാം അത് നിങ്ങളൊക്കെ നല്ല മനസ്സ് തരണം നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യണം കുട്ടികൾ പരമാവധി ശബ്ദം ഉണ്ടാക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും ഈ പ്രസംഗത്തിന് മാർക്കിടുകയല്ല നിങ്ങളെ ലക്ഷ്യം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പകരം നിങ്ങൾ ചിന്തിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാന് നിങ്ങളുടെ ഒരു ഉടപ്പിറപ്പ് എന്ന നിലയിലാണ് അല്ലെങ്കിലും ഈ പ്രസംഗങ്ങളൊക്കെ നിലനിൽക്കാനുള്ള ഒരു കാരണവും സ്വതസ്സിന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ അവർ എൻ്റെ സ്വന്തം ആളുകളാണ് എന്ന് പ്രഭാഷകന് തോന്നുമ്പോഴാണ് സത്യത്തിൽ പ്രസംഗം വിജയിക്കുന്നത് അതാണ് പ്രസംഗത്തിന്റെ അന്തസത്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് നമ്മളൊക്കെ ഒന്നാണ് എന്നൊരു ബോധം പ്രഭാഷണം സത്യത്തില് നല്ല സ്വർഗത്തിലേക്കുള്ള ആശയത്തെ സമൂഹത്തിലെത്തിക്കണം അതിന് എനിക്ക് മാത്രം സ്വർഗം പോരാ എൻ്റെ മുന്നിലുള്ളവർക്കൊക്കെ സ്വർഗം കിട്ടണം എന്നൊരു ബോധമാണ് സത്യത്തിൽ പ്രഭാഷണത്തിന്റെ അടിസ്ഥാനം അള്ളാഹു സഹായിക്കട്ടെ ശബ്ദം ബുദ്ധിമുട്ടുണ്ട ക്ലിയർ ഉണ്ടല്ലോ അപ്പൊ നിങ്ങളെല്ലാവരും മനസ്സ് തുറന്ന് ചിന്തിക്കണം കുറച്ച് നേരത്തേക്ക് നമ്മൾ ഭൂമിയിൽ നിന്നാണ് വിട്ടുപോകുക ലേശം നേരത്തേക്ക് ഞങ്ങളോട് പറയുന്ന കാര്യം നമ്മൾ ആര് നമ്മൾ എന്താ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് നിങ്ങൾ പ്രസംഗമായിട്ട് ഉൾക്കൊള്ളണ്ട ഇത് നിങ്ങൾ ഞങ്ങളെ ഒറ്റക്ക് കൂടിയിരുന്ന് സംസാരിക്കും പോലെ നിങ്ങൾക്ക് തോന്നിയാൽ മതി നമ്മളാര് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് നമുക്ക് ആരോടാണ് കിടപ്പാടുള്ളത് നമ്മളെ എങ്ങനെ ആക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ത് ഇത് വളരെ ഗൗരവമായി നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഒന്നാമതായി എന്റെ സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത് ആ ആളുകളൊക്കെ ഇങ്ങോട്ട് വിട്ടോളൂ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വന്നോളൂ ആ മേലെയും ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ശബ്ദം തിരിച്ചറിയാതാവില്ലല്ലോ എന്തോ ഒരു എക്കോ തോന്നുന്നു അങ്ങനെ ഉണ്ടാ മൈക്കക്കാരൻ മൈക്കിൻ്റെ അടുത്തുനിന്ന് പോകരുത് എൻ്റെ ശബ്ദത്തിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ചിലപ്പോൾ എന്റെ ശബ്ദം ഉയരും അപ്പൊ നിങ്ങൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ എന്തിനാണ് ഗൾഫിൽ വന്നത് അങ്ങനെ പറയാം Wrong. no. No. No. ഉത്തരം തെറ്റ് ആ ഉത്തരം തെറ്റാണ് നിങ്ങൾ എന്ന വാക്ക് തെറ്റാണ് എന്തുകൊണ്ട് ജീവിക്കാനും കുടുംബം പോറ്റാനും എല്ലാ വഴികളുമുള്ള നാടാണ് കേരളം അവിടെ തൊഴിലുണ്ട് അവിടെ സൗകര്യമുണ്ട് അവിടെ ഭക്ഷണമുണ്ട് അവിടെ എല്ലാം ഉണ്ട് നിങ്ങൾ വീണ്ടും പറയും ഒരാൾ പറയും പറയും ഒന്നും കൂടെ പറയായിരുന്നു ഇതിനൊരു ശരിയായ ഉത്തരം ഒരാൾക്ക് പറയാൻ കഴിയും ഒന്നും കൂടെ കൂടുതൽ അതൊരു വയലാണ് അത് ഉത്തരല്ല നിങ്ങള് ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റുന്നു ശരി മറുപടി ഞാൻ പറയാം കുറഞ്ഞ സമയം കൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പാട് കുറഞ്ഞ ഒരു ജീവിതം നാട്ടിൽ പോയി നയിക്കും അതാ മറുപടി നാട്ടിൽ തൊഴിലെടുക്കുകയാണെങ്കിൽ തൊഴില് ശമ്പളം പിന്നെയും തൊഴില് ഇങ്ങനെയായിട്ട് ഒരു നിതാന്തമായ അധ്വാനത്തിന്റെ നൈരന്തര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നു നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് ഒരു മൂവായിരോ നാലായിരോ അയ്യായിരോ തിർഹമിനോ ഒക്കെ ശമ്പളം കിട്ടുന്ന ഒരവസ്ഥയോ ലാഭമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരഞ്ചോ എട്ടോ കൊല്ലം കൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ ചെലവ് കഴിച്ചിട്ട് അത് ഒരുമിച്ച് കൂട്ടിയാല് എന്തെങ്കിലും വലിയ വല്യമാനാക്കിയിട്ടാല് നാട്ടിൽ പിന്നെ വലിയ കഷ്ടം പോൽ ഇല്ലാതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ കഴിഞ്ഞൂടാ ഇതാണ് കൃത്യമായ ഉത്തരം അല്ലാതെ തൊഴിലില്ലാതെ ഒരിക്കലും കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല കേരളത്തിൽ തൊഴിലുണ്ട് കേരളത്തിൽ തൊഴിലാളിയാണ് ഇല്ലാത്തത് നമ്മുടെ കേരളത്തിൽ തൊഴിലല്ല ഇല്ലാത്തത് പറ തൊഴിലാളി നിങ്ങളിപ്പോൾ ലീവടിച്ച് നാട്ടിൽ പോയിട്ട് ഒരു പണിയെടുക്കണം നിങ്ങൾ വിചാരിച്ച് രണ്ടു മാസത്തെ ലീവിന് നിങ്ങൾ പോയിട്ട് രണ്ട് മാസം വീണ്ടും നാല് മാസമാക്കിയാലും നിങ്ങൾ ഉദ്ദേശിച്ച പണി തീരില്ല പണത്തിന്റെ കമ്മിയോ വസ്തുക്കളുടെ ദൗർലഭ്യതയോ അല്ല കാരണം തൊഴിലങ്ങനെയാണ് അതുകൊണ്ട് ആ വഴവൊന്നും അങ്ങോട്ട് പറയുന്നു അപ്പൊ വിഷയത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് കണ്ടെത്തി ശരിക്കണേ ശരിക്കണേ ശരിക്കണേ നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നത് ഇനി നേരെ ഇതങ്ങനെ തന്നെ നിർത്തുകയും ഇവിടെ വന്നപ്പോ നിങ്ങളെ ഇപ്പോഴത്തെ നിലപാട് ഞാൻ പറയാം എന്ത് കഷ്ടപ്പാടിന് നിങ്ങൾ തയ്യാറാണ് കാരണം കുറച്ചു കാലം കഷ്ടപ്പെട്ട പിന്നെ കഷ്ടപ്പെടാത്തൊരു ജീവിതം നയിക്കാം എന്താ പറഞ്ഞത് പറയും പറ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വഴുത് പറയാൻ വന്നല്ല ഞാൻ നിങ്ങളെ ഹൃദയം നന്നാക്കാൻ വന്നതാണ് എനിക്ക് ഈ വഴങ്ങുകൊണ്ട് സ്വർഗം കിട്ടലാണ് ലക്ഷ്യം നിങ്ങൾ വിചാരിക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം നിങ്ങളൊക്കെ നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ അന്ന് റഹമത്തുള്ള കുറച്ച് വാക്ക് പറഞ്ഞിരുന്നു അന്നാണ് ഞാൻ നന്നായത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതെൻ്റെ ലക്ഷ്യം ഞാൻ മാറ്റുന്നത് നിങ്ങളെയും എൻ്റെയും മനസ്സാണ് അല്ലെങ്കിൽ മാറേണ്ടത് മനസ്സാണ് കാഴ്ചപ്പാടാണ് വളരെ ചിന്തിക്കണം നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് ചിന്തിക്കുക ഗൾഫിൽ വന്ന പലരെയും എനിക്കറിയാം നാട്ടിൽ വലിയ സൗകര്യമുള്ള ആള് ഗൾഫിൽ വന്നിട്ട് കാറ് കഴിഞ്ഞു സ്വന്തം തൊഴിൽ കഴിഞ്ഞിട്ട് പത്ത് അറബികൾ കാറ് കഴുകിയ മാസത്തിൽ ഒരു സംഖ്യ കിട്ടും അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഇവൻ കാറ് കഴുകുന്നെന്ന് അറിഞ്ഞാൽ ഇവൻ ബേജാറായി പോകും കാരണം അത്ര മുലാഭിജാത്യമുള്ള കുടുംബത്തിൽ അവൻ ജീവിച്ചതാണ് ഇങ്ങനെ കാറ് കഴുകിയിട്ടാണ് ഇയാൾ ഞങ്ങളെ പോറ്റുന്നതെന്ന് അറിഞ്ഞാൽ ഇവന്റെ ഭാര്യ ബോധം കിട്ടി എന്നാൽ അവനത് ചെയ്യും എന്തുകൊണ്ട് ഏത് കാറും കഴുകാനും ഏത് പയ്യാറയും പൊക്കാനും ഇവൻ തയ്യാറാണ് കാരണം കുറഞ്ഞ ഒരു കാലം കൊണ്ട് പരമാവധി അധ്വാനിക്കണം പരമാവധി മെച്ചമുണ്ടാക്കണം നേട്ടമുണ്ടാക്കണം പിന്നെ എല്ലാ ജീവിതമാണ് ലഹോഫുൻ അലിഹിം ഉലഹും ഇനി അത് അങ്ങനെ തന്നെ നിർത്തി ഒരു അറുപതോ എഴുപതോ ഉള്ള ആയുസിനിടയിൽ പത്ത് കൊല്ലാണ് ഗൾഫിൽ ജീവിച്ചത് പക്ഷേ ബാക്കിയുള്ള നാൽപ്പത് കൊല്ലത്തിന് അത് ഉപകരിച്ചു ശരി ഇനി നേരെ ഇതേ കാര്യം അപ്പുറത്തേക്ക് എടുത്തു വെക്കുക കാലമില്ലാത്തൊരു കാലത്ത് ജീവിക്കാനുള്ളതാണ് കുറഞ്ഞ കാലാണ് ഭൂമിയിൽ വന്നത് ഭൂമി നമ്മുടെ നാടല്ല ഭൂമി നമ്മുടെ നാടേ അല്ല നമ്മുടെ ബാപ്പാടെ നാട് സുർക്കാണ് മനസ്സിലായില്ലേ നമ്മളെ തറവാട് പാറ ഉറപ്പ് നമ്മുടെ നാട് പാറ നമ്മുടെ നാട് സ്വർഗമാണ് ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നപ്പോൾ അള്ളാഹു അമ്മോട് പറഞ്ഞത് എന്റെ വെളിച്ചം കുറഞ്ഞ ജീവിതത്തിനിടയിൽ നിങ്ങളെ സമീപിക്കും അപ്പോൾ നിങ്ങൾ ആ വെളിച്ചത്തെ അനുധാവനം ചെയ്യണം വെളിച്ചം എന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളും ശാസനകളുമാണ് എങ്കിൽ പിന്നെ പിന്നെ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല അറുപത് ദിവസം കൊല്ല കൊല്ലം ആയുസിനിടയിൽ എട്ട് കൊല്ലം എന്ന കുറഞ്ഞ കാലഘട്ടം ഗൾഫിൽ ജീവിക്കുന്നത് പോലെയാണ് അറ്റല്ലാത്തൊരായുസിനിടയിൽ കുറഞ്ഞ കാലം ഭൂമി ജീവിക്കുന്നത് നമ്മൾ ഈ നാട്ടുകാര് അതോട് കയറ്റി തലേക്ക് അങ്ങോട്ട് കേറ്റ് വയറിൽ കേട്ടോണ്ട് ഒരാളും നന്നാവില്ല വയറിൽ കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ മയക്കക്കാരെന്നാവും അയാൾ മോശം നല്ലട്ടാ അങ്ങനെ വിചാരിക്കണ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് പറയാണ് ഇത് നിങ്ങൾ സ്വീകരിക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ നമുക്കിവിടെ കഷ്ടപ്പെട്ടാൽ എന്താ നമുക്കൊരു ലോകമുണ്ട് എന്ത്- സലാമുൻ അലൈക്കും ത്വയ്ബത്തും فادخلوها خالدين وقالوا الحمد لله وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين അള്ളാഹുവിനെ ഭയപ്പെട്ട് നല്ല നിലക്ക് ജീവിച്ച ആളുകളെ കൂട്ടം കൂട്ടമായി ആനയിച്ചങ്ങനെ കൊണ്ടുവരും ഭയങ്കര സെക്യൂരിറ്റി അവർക്ക് നിങ്ങൾക്ക് തമാശ കേൾക്കണം പ്രസിഡന്റിന്റെ ലൈഫാകുമ്പോൾ ഉണ്ടാകുന്ന സെക്യൂരിറ്റി ഇന്നാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് അങ്ങോട്ട് പോരാൻ ഒരുങ്ങിയപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ് നമുക്ക് രണ്ടാൾക്കും അവരവരെ കാറിൽ കൊണ്ടുവന്ന് അവിടെ നമ്മളെ വിട്ടോട്ടെ പിന്നെ നമുക്ക് ഇന്ത്യൻ ഇസ്ലാം സെന്ററിന്റെ പ്രവർത്തകന്മാരെ വണ്ടിയിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അത് കാറിൽ കയറിയിരുന്ന ഉടനെ എൻ്റെ മുറാഫിക്കായ ആ കൂടെയുള്ള ആളോട് പറഞ്ഞ അറബിയോട് പറഞ്ഞ് ഈ എന്നെ അവിടെ വിട്ടാ മതി പിന്നെ ഞങ്ങള് ഉസ്താദ് ഞാനും ഇങ്ങനെ വന്നോളാം പറഞ്ഞു നടക്കില്ല നടക്കില്ല നിങ്ങൾക്ക് സെക്യൂരിറ്റി ആകാമെന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് എത്ര മണി കഴിഞ്ഞിട്ടാണോ പരിപാടി അവസാനിക്കുന്നതെങ്കിൽ ഒന്ന് മിസ്സടിച്ചാൽ മതി കാർ കൊണ്ടുവരും വേറെ കാറിൽ വരാൻ പാടില്ല അതാ പറഞ്ഞത് ആരാ സെക്യൂരിറ്റി മലക്കുകളുടെ മലക്കുകൾ സെക്യൂരിറ്റി അതാണ് ആനയിച്ച് ഇങ്ങനെ കൊണ്ടു അവർ സ്വർഗത്തിന്റെ അടുത്തെത്തുമ്പോൾ സത്യത്തിൽ ഭയങ്കര അത്ഭുത മലക്കുകൾ സ്വർഗത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും നമ്മളിങ്ങനെ സ്വർഗത്തിന്റെ അടുത്തേക്ക് ചെല്ലും സത്യത്തില് സുന്നത്ത് നോക്കുകയാണെങ്കിൽ ചെല്ലുന്നവൻ നിൽക്കുന്നവനോട് ആ സ്ഥലം പറയേണ്ടത് മനസ്സിലായില്ല നമ്മൾ പത്താളിങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഇത്ര ഉസ്താദന്മാർ ഇരിക്കുന്നു ഒരാളിങ്ങോട്ട് കയറി വന്നാൽ ഇവർ ഇങ്ങോട്ടല്ലല്ലോ സലാം പറയേണ്ടത് പ്രോട്ടോകോൾ എന്താ എന്നാ അങ്ങോട്ട് സലാം പറയാം പക്ഷേ മലക്കുകൾ പ്രോട്ടോകോൾ തെറ്റിക്കും അല്ലെങ്കിൽ അതാണ് പ്രോട്ടോകോൾ സലാമുനാലേക്കും നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആനയിച്ച് കയറി വരുമ്പോൾ നമ്മൾ കണ്ട ഉടനെ മലക്കുകൾ പറയും സ്ഥലമറിയിക്കും അലൈക്കും നിൽക്കുന്നവർ വരുന്നവരോട് സ്ഥലം അറിയും കാരണം ഇവരെ കാത്തു നിൽക്കാണ് കോടാന കോടി വർഷങ്ങളായി കാത്തു നിൽക്കാണ് ആര് മലക്കുകൾ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹാഭാഗ്യം ആ ഭാഗ്യം തരട്ടെ ആ ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടേ പറയും വേണ്ടേ എന്നാ അള്ളഹാനെ ഓർത്താൻ മാത്രം മതി മാത്രം ഒരു പണിയുമില്ല സ്വർഗത്ത് കിടക്കാൻ ഒരു പണിയുമില്ല അല്ലെങ്കിലും ഒരു പണിയില്ലാതെ എത്തുന്ന വിഷയമാണ് എന്ത് സ്വർഗം നരകത്ത് കിടക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടാ കള്ളുടിക്കണം നമുക്കറിയാം ഞങ്ങള് ഞങ്ങളെ നാട്ടില് എന്റെ കുട്ടിക്കാലത്ത് ബാപ്പ പിന്നെ ഞങ്ങളെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകും ചില്ലാനം വാങ്ങാനും മറ്റും മൂട്ടയിടത്ത് നിന്ന് ആറ് കിലോമീറ്റർ നടക്കണം ഇടക്കര അങ്ങാടിയിലേക്ക് അങ്ങാടിയിലേക്ക് കയറുന്ന ഏരിയയിൽ കള്ള് ഷാപ്പാണ് കള്ള് ഷാപ്പിന്റെ അവിടെ എത്തുമ്പോ മൂക്ക് പൊത്തി ഓടും കാരണം അവിടെയുള്ള കള്ളിന്റെ വാസന വോട്ടില് ആ കള്ളൊക്കെ കുടിക്കേണ്ടി വരിക എന്നാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്രയാണ് മനസ്സിലായില്ല നമുക്ക് അങ്ങനെ കഷ്ടപ്പെടണം എവിടെ എത്താൻ എന്തൊരു വശമാണ് സാറേ നരകത്തിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കള്ളുടിക്കണം തമ്മാടിത്തരം ചെയ്യണം എന്തൊക്കെയാ ചെയ്യേണ്ടത് കളവ് നടത്തണം എന്തോ അതിനൊക്കെ പ്രശ്നമാണ് സെക്യൂരിറ്റി ഉണ്ടാവില്ല കളവ് നടത്തണം ഒക്കെ പ്രശ്നം ഉണ്ടായാലേ ഇത്ര എത്ര റിസ്ക് ഉള്ള വർക്ക് ചെയ്താലേ എവിടെ എവിടെത്തുള്ളൂ സ്വർഗം അങ്ങനെ സുഖം അള്ളാഹു അവിടെ നമ്മൾ എത്തിക്കട്ടെ അള്ളാഹു അവിടെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഞാൻ നീട്ടുന്നില്ല ഒറ്റ കാര്യമാണ് പ്രധാനം അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാവും നമ്മുടെ എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനമാരാണ് അള്ളാഹുവാണ് നമുക്ക് എല്ലാം അതുകൊണ്ട് അതുകൊണ്ട് ഈ തൊപ്പി ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോ കടം വാങ്ങിയതാന്ന് വെക്കി ഒരു നിലക്കത് നേരാണ് ഞാൻ ഈ വലയുള്ള തൊപ്പിയാണ് ഉപയോഗിക്കുന്നത് കാരണം എനിക്ക് എപ്പോഴും വിയർക്കും വിയർത്താൽ പിന്നെ ശബ്ദം അടക്കും ഇപ്പൊ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ വെള്ളം കുടിച്ചിട്ട് ശബ്ദം ബുദ്ധിമുട്ടായി ഇനിയിപ്പോ ഒരാഴ്ച കാര്യമായ പണിയെടുത്താലേ കോഴിക്കോട് പ്രസംഗിക്കാൻ കഴിയുള്ളൂ അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മളൊക്കെ ദുരാ ചെയ്യണം അതൊക്കെ ഒന്നും ഇല്ലാതായി കാണാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് അള്ളാഹു തഹല നമുക്കൊക്കെ അത് ഭംഗിയായി നടത്തിക്കൊണ്ടുവരാം അള്ളാഹു തോഫിക്ക് തരട്ടെ ചിന്തിക്കേ ഇതിൻ്റെതല്ല എന്നൊക്കെ ഇത് ഒരു കണ്ണൂക്കാരൻ ഞാൻ പറഞ്ഞ് എടാ എനിക്ക് തൊപ്പിയില്ല പിന്നെ വലുത്തൊപ്പിയുള്ളൂ എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞ് പിന്നെ ഓട്ടൊന്നുമില്ലാത്ത നല്ല തൊപ്പിയാണ് ഇടേണ്ടത് മറ്റേ തൊപ്പി യഹൂദികളെ തൊപ്പിയാണ് അറബികൾ കളിയാക്കും അത് ശരിയാണ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇസ്രായേലിൽ പോയപ്പോൾ ഈ വലത്തൊപ്പി ഇടുന്നത് മുഴുവനും യഹൂദന്മാരാ പുറത്തു പറയണ്ട ഇതിർത്ത much. <laughs> ഞാന് തൊപ്പി കിട്ടണല്ലോ കണ്ണൂര് തലേന്ന് ഞാൻ വരുന്നതിന്റെ തൊട്ട് തലേന്ന് ഒരുക്കു സാമാനങ്ങളൊന്നും ഇല്ലായിരുന്നു യൂസുഫ് അലി സാഹിബിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് പുറപ്പെടണമെന്ന് യൂസുഫ് അലി സാഹിബാണ് ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തെന്നത് അള്ളാഹു അദ്ദേഹത്തിന്റെ ഏർപ്പാടുകളിലും കാര്യങ്ങളൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ അപ്പോൾ ഒരു കണ്ണൂക്കാരൻ എൻ്റെ സ്നേഹിതൻ ഷുക്കൂർ എന്നൊരാളുണ്ട് അയാളോട് പറഞ്ഞോടൂ കണ്ണൂര് തൊപ്പി കിട്ടും നല്ലത് അപ്പൊ അയാൾ പറഞ്ഞ് ഞാൻ ഗൾഫ് പോകുമ്പോൾ ഉപയോഗിക്കുന്ന തൊപ്പിയുണ്ട് തൽക്കാലം സ്ഥലത്ത് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഇത് ഈ തൊപ്പി എനിക്ക് തന്നതാണ് നേര് ഈ തൊപ്പി വാങ്ങി കടമാണ് കടം അങ്ങനെ സങ്കല്പിക്കും ഈ തൊപ്പി പറ ഈ തൊപ്പി കട ഈ തൊപ്പി തന്നപ്പോ അയാൾ പറഞ്ഞിരുന്നു ഉസ്താദെ തൊപ്പിയൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ തലേലും നിങ്ങൾ ധരിച്ചോളൂ പക്ഷെ നിങ്ങൾ വാഷ് ചെയ്ത് ഡ്രൈ ക്ലീൻ ഒരു വർക്കും സോപ്പിട്ട് ഇത് കഴുകിയാൽ ഇതിന്റെ നൂല് ഹാൻഡ് വർക്കാണ് ഇത് ഇളകിപ്പോവും അതുകൊണ്ട് ക്ലീൻ ചെയ്യണം ഈ ഡ്രൈ ക്ലീൻ ചെയ്യണേ ഹാൻഡ് വാഷ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് വെക്കൂ മനസ്സിലായില്ല അങ്ങനെ മനസ്സിലായില്ല അതയാൾക്ക് പറയാനുള്ള അർഹതല്ലേ ഒന്ന് പറ അതയാൾക്ക് പറയാനുള്ള അർഹതല്ലേ എന്തുകൊണ്ട് ഇത് അയാൾ തൊപ്പിയല്ലേ ഇത് ഒന്ന് പറ പ്രവർത്തിപ്പിക്കാം അപ്പൊ അയാൾക്ക് എന്നോട് പോരുമ്പോ പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യരുതെന്ന് ഹാൻഡ് വാഷ് ചെയ്യരുത് ഡ്രൈ ക്ലീൻ ചെയ്യണം എന്നിട്ട് വന്നാൽ ഇനി ഞാൻ ഹാൻഡ് വാഷ് ചെയ്താൽ എന്നെക്കാൾ നന്ദി ചെയ് കെട്ടവനുണ്ടാവും എന്നെ ശിക്ഷിക്കാൻ അയാൾക്ക് അർഹതല്ലേ പറയും ഇനി പുറത്തേക്ക് فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين ഈ ജീവൻ ഞാൻ നിങ്ങൾക്ക് കടം തന്നതാ മദീൻ കടം വാങ്ങിയതാ അത് എന്റേതാ ആര് പറഞ്ഞു ഇലാ കൻസിമിൻ കുനൂസിൽ ജന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പുണ്യ റസൂൽ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബലായ റസൂലല്ലാ സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു ولا قوة إلا بالله العلي العظيم അടിമക്കൊരു കഴിവില്ല കഴിവ് മുഴുവനും നമ്മളുടേതാണ് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവരും ദരിദ്രന്മാരാണ് മൊലാളി ഒരാളേ ഉള്ളൂ ഒരു കവി പറഞ്ഞു ഞാനിപ്പോ വേറൊരാളോട് ഒന്നും പറയാറില്ല കാരണം ഒക്കെ ദരിദ്രന്മാരാ ഒരു മൊലാളിയുള്ളൂ حققت يسيما سواك لفقره وجئتك محتاجا فكيف أضيع നമ്മൾ പറഞ്ഞില്ലല്ലോ നല്ല ഫോമിലല്ലേ മനസ്സിലാവണില്ലേ ഇത് അള്ളാഹു നമുക്ക് കടം തന്നതാ മനസ്സിലായില്ലേ ഇതൊക്കെ അള്ളാഹു നമുക്ക് പറ പറ എല്ലാ രാത്രിയും ഈ സൂറത്ത് ഓതിയാൽ ദാരിദ്ര്യം തീരുമെന്ന് പുണ്യ റസൂൽ ഒരു ബോധത്തിന് വേണ്ടിയാകാം ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞത് ബർക്കത്ത് വേറെ ഉണ്ടാവും ചെയ്യും ഇതൊന്നും നമ്മുടെ ഒന്നുമില്ല എന്ത് കഴിവ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് ഒരു അത്ഭുതം കേൾക്കണോ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അവനെ കണ്ടു ഞാന് ഈ രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ പോയി ജോർദാനിൽ നിന്ന് ഫലസ്തീനിൽ കയറി ഇസ്രായേലിൽ കയറി പിന്നെ സീനായ് മരുഭൂമി അറുപതിനായിരം കിലോമീറ്റർ ചുറ്റളവുള്ള സീനായ് മരുഭൂമി മുറിച്ചു കടന്ന് കേരളത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു പത്ത് ദിവസം എനിക്കുണ്ടായ അനുഭവത്തിന് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസങ്ങൾ ഏതായിരുന്നു എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ പത്ത് ദിവസമായിരുന്നു ആ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഒരു രണ്ട് ദിവസം നാട്ടിൽ നിന്നു പിന്നെ അങ്ങോട്ട് വന്നു നിങ്ങൾക്കറിയോ ഇങ്ങനെ കിടക്കുക മൂവായിരത്തി ഇരുന്നൂറ്റി സൃഷ്ടം കൊല്ലങ്ങൾക്ക് മുമ്പ് ചത്തതാണ് ആര് ഫിർഔൻ. എന്തായിരുന്നു ഇയാളുടെ കുഴപ്പം ഇത് പാടാ فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى മുമ്പുള്ളവർക്കും പിമ്പുള്ളവർക്കും പാഠമായിട്ട് അള്ളാഹുവാനെ പിടി ചിന്തിക്കുന്നതിൽ ചിന്തിക്കുന്നവർക്ക് അതിൽ പാഠം പണവും കരുത്തുമുണ്ട് ഉള്ളതുകൊണ്ട് ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ നിലനിൽക്കേണ്ടത് എന്താ പറഞ്ഞത് ഈ പുഴകൾ പോലും എന്റെ സമ്മതമില്ലെങ്കിൽ ഒഴുകില്ല പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ വിചാരിക്കണ്ട ഇവന് ഗുളിക മാറിപ്പോയതാണ് അഹങ്കാര പൈസ കിട്ടി ധനവും സൗകര്യവും കൂടി എല്ലാവരും വഴിപ്പെട്ടപ്പോൾ അങ്ങോട്ട് മറന്നു ഞങ്ങളോട് തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞു സ്വർഗത്തിലെത്താൻ ഒറ്റ വഴിയുള്ളൂ അള്ളാഹുവിനുള്ള ഓർമ്മ മാത്രം അത് വിട്ടുപോകേ ചെയ്യരുത് അതൊരു നേരത്തെ വിട്ടുപോകരുത് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു സഹായിക്കട്ടെ നമ്മൾ ചിന്തിക്കണം ഉമിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം കഴുത്തും രാജസ്ഥാനവും കൊണ്ട് ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ നിലനിൽക്കേണ്ടത് ഇസ്ലാമായിരുന്നു അബുല്ല സത്യം എന്നൊരാളുണ്ടായിരുന്നു മക്കയിൽ ഒരൊട്ടകത്തെ ആർത്തിട്ട് ഒട്ടകത്തിന്റെ തോളിൽ അയാൾ ഇങ്ങനെ കയറി നിൽക്കും എന്നിട്ട് ആളുകളോട് വലിക്കാൻ പറയും ഒരൊട്ടകത്തിന്റെ തോളിൽ അയാൾ കയറി നിൽക്കും ഭയങ്കര ബോഡി വെയിറ്റ് കരുത്തുള്ളവനായിരുന്നു ആര് അബുല്ല ഷുബൈൻ മനസ്സിലായില്ലേ പറഞ്ഞത് ഒരു ഒട്ടകത്തിന്റെ തോലിൽ അയാൾ കയറി നിന്നിട്ട് വലിക്കാൻ പറയും തോല് പൊട്ടിപ്പോകുന്നല്ലാതെ ഒരിഞ്ച് ഇളക്കാൻ പതിനേഴ് ആളുകൾ പതിനേഴ് കരുത്തന്മാരായ മല്ലന്മാർ പതിനേഴ് ആളുകൾ ഒരിക്കൽ മത്സരിച്ചു അവസാനം ഒത്തനത്തിന്റെ തോല് കയറി അബുൽ ഹസന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് നീക്കാൻ കഴിഞ്ഞില്ല നരകം കാക്കാൻ പത്തൊമ്പത് മലക്കുകളുണ്ട് എന്ന രാജ്യത്തിന്റെ സുഹൃത്തുൽ മുത്തസറി ഈ ആയത്തിറങ്ങിയപ്പോൾ അയാളെ കൂടി ചിരിച്ചു അലയ്യബിസബാറ്റാശവും പതിനേഴ് നരകം കാക്കാൻ ആകെയുള്ളത് പത്തും പൽക്കല്ലേ ഉള്ളൂ മുഹമ്മദ് പറഞ്ഞ വിധത്തിൽ ഒരു നരക ഉണ്ടെങ്കിൽ പരിഗണ്ട പതിനേഴ് മലക്കുകളെ നിങ്ങൾക്ക് എന്നെ അറിയാലോ പതിനേഴ് കരുമല്ലാഹുൽ വന്നിട്ടും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ആ കഴുത്തിൽ അവിടെ ഉണ്ടാവും അലയബിസബാകാശം മുഹമ്മദിന്റെ പറഞ്ഞ നരകത്തിന് സ്വലഭവത്സരം പറഞ്ഞ നരകത്തിന് ആകെ കാവൽക്കാർ എത്ര മലക്കുകളോ പത്തൊമ്പത് അലയബിസബാകാശം ഞാൻ പതിനേഴിന് ശരിയാക്കും വാലേക്കും നിങ്ങൾ എല്ലാവരും കൂടെ നോക്കിയാൽ അവനും ചത്തു ചത്തു ചത്തു ഇത് ഭൂമിയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് ഭൂമിയാണ് ഞാനൊരിക്കല് ഞാനൊരിക്കല് ആഗ്ര കാണാൻ പോയി ആഗ്ര ഫോർട്ടിന്റെ ഒരു ഭാഗത്ത് മുണ്ടസ്മയില് ഉപയോഗിച്ച ഒരു കുപ്പായുണ്ട് അങ്ങനെ നടന്ന് നടന്ന് മ്യൂസിയത്തിലൂടെ പോയപ്പോ അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുണ്ടസ്മഹൽ ഉപയോഗിച്ച ഒരു കുപ്പായം ഹാൻവാഷ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഹാൻവാഷ് ചെയ്യാൻ പാടില്ല കണ്ണ് എന്നോടൊരിക്കലേ ഒരു ഒരു ഒരു മണ്ണാർക്കാട്ടുകാരനായ ഒരു കണ്ണ് പോയ ഒരാൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് നേരത്തെ നല്ല കാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ കണ്ണ് പറ്റി മാത്രം ഒന്ന് പറയാം കണ്ണ് അള്ളാഹു ചെയ്ത ആ ഒരു കണ്ണ് എന്നത് അള്ളാഹു ചെയ്ത നിയമത്തെ എത്ര വലുതാണ് ചിന്തിക്കുന്നത് ചെയ്യേണ്ട ഈ കാര്യം മുഴുവനും ഇന്ന് രാത്രി ഉറങ്ങി നാളെ രാവിലെ കണ്ണ് തുറന്നില്ലെന്നു എങ്കിൽ അതോടുകൂടെ പതിനായിരക്കണക്കിന് റിയാൽ മന്ത്രി ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ ജോലി അതോടുകൂടെ തീർന്ന് സുഖം തീർന്ന് സൗകര്യം തീർന്ന് ആരാ പറഞ്ഞത് വലിയ മെച്ചത്തിന് വേണ്ടി വന്നതാണ് പറഞ്ഞത് ഇവിടെ അല്ല അത് പറഞ്ഞത് ഞാൻ വലിയ മെച്ചം എന്ത് മെച്ചം നാളെ നേരം നോക്കുമ്പോ കണ്ണ് തുറന്നില്ല നോക്കുക കഴിഞ്ഞ് മെച്ചം കഴിഞ്ഞ് രണ്ട് ദിവസം അറബി തൽക്കാലം ഏതെങ്കിലും വല്ല മുസ്തഷ്മയിലേക്ക് കൊണ്ടെടുക്കും ഇല്ലെങ്കിൽ മൂന്നാം ദിവസം യാവ ഇത്ര അവർക്കാണ് കോയിസ് കോയിസ് ഒരായിരം കയറ്റി വിടും ഒരായിരം ദിർഹം പോക്കറ്റിൽ ഇട്ടു യാളമായ മാഷറന്ന് കാണാൻ പറയും എന്നെ പിന്നാവുന്ന എന്നെ പെണ്ണ് കാണാൻ അവന് പൂതിയില്ല കാരണം ഏറ്റവും വലിയ സാധനം കണ്ണാണ് അതില്ല എന്ത് എന്ത് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അങ്ങനെ തൂക്കിയിരുന്നു അവിടെ ഞാൻ ഒരു സെക്കൻഡ് അവിടെ ഇരുന്നപ്പോ അങ്ങനെ ചിന്തിച്ചു പോയി ഇവർക്ക് അഞ്ചു കൊല്ലം കൂടുമ്പോ ഈ ഫോട്ടോ മാറ്റേണ്ടി വരുമല്ലോ അങ്ങനെ മാറ്റി മാറ്റി ഏതായാലും ഏത് പ്രധാനമന്ത്രിയായിട്ടും കാര്യമില്ല കണ്ണിലേക്ക് അള്ളാഹു മുളക്കാക്കട്ടെ ഇത്ര ഞാമത്താണ് കണ്ണ് എന്തൊരു ഞാമത്താണ് കണ്ണ് ഭയങ്കര നിങ്ങള് വയനാട് പോയിട്ടില്ലേ പറയേ താമരശ്ശേരി ചുരം കയറി വയനാട് പോയവരൊക്കെ കൈപൊക്കി വയനാട് പോകുമ്പോ ആ സൂസൈഡ് പോയിന്റ് ലാസ്റ്റ് പത്ത് പൈസയും കൊടുക്കണ്ട വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിയ പഠിച്ചവനെ ഞാൻ അവിടെ എത്തിയാൽ അവിടെ ഇറങ്ങിയാൽ ഉടനെ ഇതാ സുൽസലത്തിൽ ഇറങ്ങുന്ന ആ സുഹൃത്ത് അതാറുണ്ട് ഇതാ സുൽസലത്തിൽ ഇറങ്ങും പഠിച്ചോനെ ഇതൊക്കെ നശിപ്പിക്കുമല്ലോ പഠിച്ചോനെ ആലോചിച്ച് ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട് ഇതാ സുൽസലത്തിലർന്നു സുൽസാലഹ്റജത്തിലർന്നു അഫ്കാലഹ വക്കാലിൻസാൻ ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ എന്തൊരു സൗന്ദര്യമാണ് ആ കാണുന്ന മുഴുവൻ എന്തൊരു ലോകാണ് ഞാൻ തെല്ലവിവിൽ പോയി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്തൊരു സൗന്ദര്യമുള്ള പ്രദേശങ്ങൾ അക്കുതസും താഴ്വരയും മാറക്കന ഹൗലഹു എന്ന് പറഞ്ഞ അതിന്റെ പരിസരം അങ്ങനെയാ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് പക്ഷെ അള്ളാഹു ഈ കണ്ണ് തന്നപ്പോ ഇത്ര വലിയ കണ്ണ് തന്നപ്പോൾ അള്ളാഹു നമ്മളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ പതിനെട്ട് ഉപ്പയാണ് തൊപ്പി തന്ന ആൾക്ക് ഇത് ഹാൻഡ് വാഷ് ചെയ്യരുതേ എന്ന് പറയാൻ അർഹതയുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണമായ ഈ കണ്ണ് തരുന്ന അള്ളാഹുവിനെ ഇത് നീ ഹറാമ കാണരുത് എന്ന് പറയാൻ അവകാശമില്ലേ എങ്കിൽ രാത്രി പണയം കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് റൂമിലിരുന്ന് ബ്ലോബിയും കാണുന്ന അവസ്ഥ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പുറത്താവില്ലല്ലോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഹറാമിലേക്ക് ഹറാമായ ചിത്രങ്ങൾ കാണുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും لا تنظر إلى فخذ حي ولا ميت فإن الفخذ عورة عن علي بن أبي طالب قال قال النبي صلى الله عليه وسلم يا علي لا تنظر إلى فخذ حي ولا ميت അലി ജീവിച്ചാളോ മരിച്ച മയ്യത്തിന്റെ പോലും തൊടയിലേക്ക് പോലും നോക്കരുത് തൊട എന്നത് ഔറത്താണെന്ന് പുണ്യറസു എങ്കിൽ ബാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും മനസ്സിലാവുന്ന പറഞ്ഞത് പുണ്യറസൂൽ റസൂൽ ഈ കണ്ണ് തണുപ്പ് ഒക്കെ ആസ്വദിച്ചു എല്ലാ മാസം നാട്ടു എല്ലാവർക്കും വലിയ കൊതിയ നാട്ടുപോയാൽ പോയാൽ ഏറ്റവും വലിയ കാര്യം തന്റെ ഭാര്യ മക്കളെയും അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ ഏറ്റവും വലിയ ആഗ്രഹം ഭാര്യ മക്കളെ കാണല അവിടെയും അനുഗ്രഹം കണ്ണാണ് ഉപ്പാനെ കാണല ഉമ്മാനെ കാണല സ്വന്തം നാടിനെ കാണല ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ കണ്ണ് പലവിലായും കുത്തും ഓയിറം മതീമീൻ ഇത് ഞാൻ നിങ്ങൾക്ക് അർത്ഥം നിങ്ങൾ തന്നെ പറഞ്ഞാൽ അതിന്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കാൻ മാത്രമൊക്കെ നിങ്ങൾ കുറച്ചു കാലം ഇവിടെ ആയി പലവിലായും കുത്തും ഓയിറം മദീനീൻ ഇതൊന്നും നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ലെങ്കിൽ തീർച്ചയായും ഞാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തിരിച്ചു വെക്കുക എന്ന് പറയുന്നുണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഉറപ്പല്ലേ കടം ഉറപ്പല്ലേ ഹാൻഡ് ചെയ്ത് കണ്ണൂക്കാരൻ കയറി വന്ന് നോക്കുമ്പോ ഇതാകെ നാശമായിട്ടുണ്ട് ഇത് ഹാൻഡ് വാഷ് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട് അയാൾ ഇങ്ങനെ കണ്ട് അയാൾക്കട് പോകാം ഇത് എടുത്തു പോകാം എനിക്ക് അയാളോട് ചോദിക്കാൻ പറ്റൂല നിങ്ങൾ കൊണ്ടുപോകലെന്ന് പറയാൻ പറ്റൂല എന്തുകൊണ്ട് മദീനയും ഇത് നീ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ല നിന്റെ മുതലാണെങ്കിൽ നിന്റെ മുർസലീങ്ങൾ വന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ തീർച്ചയോന തീർച്ചയോന തിരിച്ചു മനസ്സിലായില്ല നിന്റെ വാച്ചാണ് നിന്റെ വാച്ചാണ് നിങ്ങളുടെ ഭംഗിയല്ല മനസ്സിലാവും ഉറക്കം വന്ന നിർത്തമാ നിന്റെ വാച്ചാണ് ഇതവിടെ വെച്ച് ഇതവിടെ വെച്ച് എത്ര വയന്ന് പറയാൻ ഇടയിലും ആണെങ്കിലും അവനാന്റെ മുതലിനെ പറ്റി ഏത് മൂലർക്കും ഔലിയാക്കാണെങ്കിലും എന്തുണ്ടാവും പറയേ അവനവന്റെ മുതലിനെ പറ്റി ബോധമുണ്ടാവും ഉണ്ടാവും ഇങ്ങനെ പറയുന്ന ഇടയില് നിങ്ങൾ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്ത് പറ വാച്ചെടുക്കുന്ന കൂടെ കൈ പിടിച്ച് ഇങ്ങനെ പറയുകയും ചെയ്യും കൈ പിടിച്ച് എന്തുകൊണ്ട് നമ്മളെ മുതല ഫലൗല ഇൻകുന്തും എടാ റൂഹ് നിന്റെ മുതലാണെങ്കിൽ എന്റെ അസ്രായിൽ ഒന്ന് കൊണ്ടുപോകുമ്പോ അവിടെ വാങ്ങിയൊക്കെ എന്തൊരു ചോദ്യമാണ് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ ഈ നടക്കുന്നത് എന്റെ സർവീസോ നിന്റെ കഴിവോ അല്ല എന്റേതാണ് പറഞ്ഞത് മനസ്സിലായോ നാടൻ കാര്യത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരിക ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ എടാ നിന്റെ മുതലാണെങ്കിൽ ഒരാൾ വന്ന് കൊണ്ടുപോയി പറ അവര് നോക്കി നിന്റെ മുതലല്ല فلولا فلولا إن كنتم غير مدين ترجعونها إن كنتم صادقين اللهم اجعلنا منه اللهم اجعلنا منه اللهم اجعلنا منه اللهم اجعلنا منه فلولا فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين ഏതായാലും മടക്കി വെക്കാൻ നിനക്ക് കഴിഞ്ഞില്ല കാരണം നീയോ നിന്റെ മക്കളുടെ ആത്മാവോ നിന്റെ സ്നേഹിതന്റെ ആത്മാവോ നിന്റേതല്ല എന്ത് ഇനി നിനക്ക് ഇപ്പോഴും ഒന്ന് കൂടെ ഓത് ഓതാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പഠിച്ചോനെ ഈ റഹ്മത്തുള്ളയും റഹ്മത്തുള്ളാന്റെ മുന്നിൽ അങ്ങനെ ആവാനാണ് ഈ പണിയെടുക്കുന്നത് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ പഠിച്ചോ എന്താ പിന്നെ പറഞ്ഞത് എന്നറിയാം പേടിക്കണ്ട എന്റെ അസ്രായിൽ വന്ന് കൊണ്ടുപോയിക്കോട്ടെ അമ്മായും കനമിനൽ മുക്കറബിയും നീ എന്റെ സാമീപ്യം നേടിയവനാണെങ്കിൽ ഫറോഹുൻ പിന്നെ നിനക്ക് ആനന്ദമാണ് ഉറയഹാനുൻ നിന്റെ കബർ മുഴുവനും ചെടിയുടെ തോട്ടമാണ് വചന്നത്തിനഴിയും അനുഗ്രഹത്തിന്റെ സ്വർഗം അല്ലെങ്കിൽ മരിച്ചാൽ എന്താ മരിക്കാനാണല്ലോ റോമൻ രാജാവിന് കത്തയച്ചു സയ്യിദിന ഉമർ സയ്യിദിന ഉമർ റോമൻ രാജാവിന് കത്തയച്ചു സയ്യിദിന ഉമർ റോമിൽ ഖുർആൻ പ്രചരിപ്പിക്കാനുള്ള അനുവാദം വേണം എന്ന് പറഞ്ഞ് ആ മൊബൈൽ ഒന്ന് ഓഫാക്കി പ്ലീസ് റോമൻ രാജാവ് ഒരു പറഞ്ഞു റോമിലും നിങ്ങൾക്ക് അധികാരമുള്ള പ്രദേശങ്ങളിലും ഖുർആൻ പ്രചരിപ്പിക്കാൻ അനുവാദം വേണം ഇല്ല നിങ്ങൾ അനുവാദം തരുന്നില്ലെങ്കിൽ ഞാൻ മദീനയെന്നൊരു പട്ടാളം റോമിലേക്ക് അയക്കും എന്റെ പട്ടാളത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള താല്പര്യത്തെക്കാൾ എന്റെ പട്ടാളത്തിന് മരിക്കാനാണ് താല്പര്യം കാരണം കാരണം കാരണം ഇപ്പോൾ പറഞ്ഞു കാരണം അള്ളാഹുവിന്റെ സാമീപ്യം നേടിയവന് മരിച്ച എന്തൊരു സുഖ മനസ്സിലായ പറഞ്ഞത് കുറച്ചു കാലം നല്ല ഉമ്മയാണെങ്കിൽ ഗൾഫ് പോരുന്ന സമയത്ത് മോനോട് പറയും മോനെ കുറച്ചു കാലം കഷ്ടപ്പെട്ടാലും കുറച്ച് അധ്വാനിച്ച് പണിയെടുക്ക് പിന്നെ എൻ്റെ കുട്ടി ഇവിടെ വന്നിട്ട് സന്തോഷിച്ച് ഭാര്യയും പറയും ഞാൻ നല്ല ഭാര്യയാണെങ്കിൽ പറയും നിങ്ങൾ അയക്കുന്നത് ഞാൻ വല്ലാതെ ചെലവാക്കാത്ത ഞാൻ ഇവിടെയും സൂക്ഷിക്കാം നിങ്ങൾ അവിടെയും കുറച്ച് കഷ്ടപ്പെട് പിന്നെ നമുക്ക് സന്തോഷിച്ച് അങ്ങനെ നമുക്ക് സന്തോഷിക്കണ്ടേ നിങ്ങൾ പറയും പറയും ഒന്ന് പറയും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ തീർച്ചയായും സന്തോഷിക്കും നമ്മൾ സന്തോഷിക്കും നമ്മൾ സ്വർഗത്തിലെത്തും നിങ്ങൾ പേടിക്കണ്ട നമ്മൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാണ് ഞാൻ വെറുതെ പറയല്ല കേട്ടാ നമ്മൾ ഈ നിലക്ക് പോയാൽ സ്വർഗത്തിലെത്തും അള്ളാഹു തരട്ടെ ആ നമ്മൾ പറയുന്നത് നമ്മൾ വലിയ മഹാന്മാരായിട്ടല്ല പടച്ചോനോടുള്ള കുതിയാണ് فأما إن كان من المقربين فروح وريحان وجنة نعيم സാധുവായ ഒരു സ്വഹാബി മരിച്ചു ആ സ്വഹാബിയെ മറവ് ചെയ്യാണ് റസൂലുള്ളയും സ്വഹാബികളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ തൊട്ടടുത്ത് പുണ്യ റസൂലുണ്ട് നിർദ്ദേശം കൊടുക്കുക മയ്യത്ത് വെക്കേണ്ടത് മയ്യത്തിനെ കിടത്തേണ്ടത് നിർദ്ദേശം കൊടുക്കുക സാധുവായ ഒരു സഹാബി പക്ഷേ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ ഒരു സാധുവായ സഹാബി മരിച്ചുപോയി ആ സഹാബിയെ മറവ് ചെയ്യാം പുണ്യറസൂലും സഹാബികൾ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുകയാണ് പുണ്യറസൂൽ പെട്ടെന്ന് റസൂള്ള പുറകോട്ടങ്ങൾ പോയി ചെയ്താളെ അദ്ദേഹം മറവ് ചെയ്തോളൂ മനസ്സിലായോ ഞാൻ ഇവിടുന്ന് പോയാലും ഇത് നിങ്ങളെ തലേന്ന് പോകരുത് മനസ്സിലായോ ഒന്ന് പറ ഒന്ന് പറ സാധുവായ ഒരു സ്വഹാബി മരിച്ചു ആ സ്വഹാബിയെ മറവ് ചെയ്യാം കബറിന്റെ തൊട്ടടുത്ത് സ്വഹാബികളുണ്ട് അങ്ങനെ മറവ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് റസൂള്ള അങ്ങനെ അവര് എന്തോ സംഭവിച്ചു എന്ന നിലക്ക് വേഗം മറവ് ചെയ്ത് റസൂള്ളാൻ അടുത്തേക്ക് ഓടി ചെന്ന് നബി എന്താന്ന് ചോദിച്ചു കണ്ടു നിൽക്കാൻ കഴിയാത്തതിന് ഓടിയതാ രണ്ട് ഹുള്ളിങ്ങളായ പെണ്ണുങ്ങൾ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ കബറിലേക്ക് ഓടി വന്നു ഞാനും നിങ്ങളും അവിടെ നിന്ന് പോവട്ടെ എന്ന് അവർ നോക്കുന്നില്ല ഈ മനുഷ്യന്റെ കപ്പൻ മാന്തി പൊളിക്കുകയാ അവസാനത്തെ വല്ല നമ്മൾ വെക്കാൻ പോലും അവർ കാത്തു നിൽക്കുന്നില്ല ആ പെണ്ണുങ്ങളെ സൗന്ദര്യം കണ്ട് മതിമറന്ന സൗന്ദര്യം കണ്ടു നിൽക്കാനാവില്ലല്ലോ ഞാനത് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് നോക്കി നിങ്ങൾ കാണുന്നില്ല ആ പെണ്ണുങ്ങളുടെ സൗന്ദര്യം കണ്ടു നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഓടിയതാണെന്ന് പുണ്യ റസൂൽ ശരി ശരി അയത്തോട് ആയത്തിലേക്ക് തന്നെ മടങ്ങി നിനക്കിതിൽ കൊതിയില്ലേ പറയും നിങ്ങൾക്ക് കൊതില്ലേ പറയേ എന്നെങ്കിലും പഠിച്ചവന്റെ മുന്നിൽ ഒരു അവസരങ്ങൾക്ക് ഉണ്ടായാൽ ഇത് നിങ്ങളോട് ഞങ്ങളെ നാട്ടുകാരൻ റഹമത്തുള്ള പറഞ്ഞതാ നിങ്ങൾ പറയൂലേ പറയേ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലെത്തിക്കട്ടെ എനിക്ക് എൻ്റെ കരൾ പോലെ നിങ്ങൾ ഇഷ്ടമായിട്ടാണ് എൻ്റെ ദൈവത്തിൻ്റെ അടിസ്ഥാനം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അതുകൊണ്ടാണ് പതിനൊന്ന് കൊല്ലം രാവും പകലും ആറും എട്ടും മണിക്കൂർ പ്രസംഗിച്ചിട്ടും ഇന്ന് വരെ അര ഔൺസ് ദശമൂലാരിഷ്ടം ഞാൻ ഓടിച്ചിട്ടില്ല അത് അള്ളാഹുവിന്റെ പരിശുദ്ധ കെലിമത്തിന്റെ പ്രത്യേകതയാണ് നേർച്ചാക്കിയത ദശമൂലാരിഷ്ടം കുടിക്കില്ല ഒന്നും കുടിക്കില്ല ഈ ശബ്ദം എന്തെങ്കിലും പത്രത്തിൽ എഴുതിയിട്ടൊന്നും ഇത് മുടക്കാൻ കഴിയുന്ന വിചാരിക്കാൻ നിങ്ങൾ വിട്ടികളെ സ്വർഗത്തിലാണ് ഇത് വിശ്വാസത്തിന്റെ പൂങ്കാറ്റായി കേരള മുസ്ലിമീങ്ങൾ മുഴുവൻ ഏറ്റെടുത്തത് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ വലിപ്പത്തിലല്ല നമ്മളെ നയിക്കുന്ന മഹാന്മാരായ ഉസ്താദ്മാരെ വർക്കത്തല്ല നമ്മളെ വർക്കത്തല്ല അവരുടെ കൽപ്പന പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ മഹത്വം ഇക്കൊല്ലം നമ്മൾ ഏഴ് ദിവസമാണ് കോഴിക്കോട് പ്രസംഗിക്കാൻ പോണത് ഒരു ദിവസത്തെ പ്രഭാഷണം ബാഫക്തങ്ങൾ എന്ന പ്രസ്ഥാനം എന്ന സെയ്ദ് റഹ്മാൻ ബാഫക്തങ്ങളെ കേരളത്തിലെ ഏറ്റവും വലിയ നിലക്ക് പരിചയപ്പെടുത്തണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാൻ നീട്ടുന്നില്ല അതുകൊണ്ട് മുമിനിങ്ങളെ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ ഒന്ന് അലം അലം പറഞ്ഞുതരട്ടെ നേരം വൈകോ അലം നജ അല്ലഹു വലത്തെ കയ്യിൽ കിതാബ് വാങ്ങാം തൗഫീഖ് തരട്ടെ ഇത്രയും സ്ഥലം മോശത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ മുമ്പോട്ട് പോകാം അസാപക്ഷ്യമായി ഇടത്തെ കയ്യിൽ കിതാബ് വാങ്ങാം അള്ളാഹു കാക്കട്ടെ വിഷയം മനസ്സിലായോ പറയേ ഇത്രയേ ഉള്ളൂ പിന്നെയുള്ള പ്രശ്നം അപ്പൊ ബാക്കിയുള്ളതോ ബാക്കിയുള്ളത് ഇവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ ചലിക്കും മനസ്സിലായോ അലം അല്ലഹു ഐനൈന് ഒലിസാനൻ പക്ഷെ പ്രത്യേകം ഏത് ഗൾഫാണെങ്കിലും സ്വന്തം കാര്യം മറക്കണ്ട പെണ്ണുങ്ങളും കുട്ടികളൊന്നും ഉപകരിക്കില്ല അങ്ങർക്കും പണിയെടുത്താലും ഏറ്റവും വലിയ പണി അവനവനെടുക്കുക മനസ്സിലാകും നിങ്ങൾക്ക് ആ പണി സ്വർഗാണ് ഒറ്റ വക്കത്ത് നിസ്കാരം കളിയാക്കരുത് ബാങ്കെടുത്ത പള്ളിയെ കിടവുക മനസ്സിലാകെ പറഞ്ഞത് അൽ മുത്തക്കയായ മനുഷ്യന്റെ വീട് പള്ളിയാണ് പറ മനസ്സിലായ പറഞ്ഞത് മുത്തക്കയായ മനുഷ്യന്റെ വീട് പള്ളിയാണ് തൗഫീഖ് ബാങ്ക് കൊടുത്താൽ പള്ളിയൊക്കെ പോവുക പള്ളിക്ക് പരമാവധി വണ്ടി പോകാതിരിക്കാം നടക്കുക കാരണം പള്ളിയിലേക്ക് നടന്ന കാല് ഒരിക്കലും പള്ളിയിലേക്ക് നടക്കൽ പതിവാക്കിയ കാല് ഒരിക്കലും നരകത്തിൽ കണക്കൂല ഇൻഷാല്ല എല്ലാത്തിനും പറഞ്ഞോളി ഇവിടെ പറഞ്ഞിട്ടില്ലേനും കുഴപ്പമില്ല ഇത് ഉറപ്പാണ് മനസ്സിലായില്ല നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ സ്ഥലത്തുണ്ടാ ആരാ അതിന്റെ ഇടക്ക് ഇനി ഒന്ന് ഇൻഷാല്ല പഠിപ്പിച്ചോന്ന് തോന്നി എനിക്ക് ബാക്കിയൊക്കെ നിങ്ങൾ ഇൻഷാല്ല പറഞ്ഞാളി ഇതിൽ ഇൻഷാല്ലന്റെ പ്രശ്നമില്ല إذا رأيتم من يعتاد المسجد فاشهدوا له بالإيمان പള്ളിയിൽ പോയി വരുന്നത് പതിവാക്കിയ ഒരു മനുഷ്യന് ഈമാനുണ്ട് എന്ന കാര്യം ഉറപ്പ അയാൾക്ക് എന്തുണ്ടാവില്ല നിരകണ്ടാവില്ല അള്ളാഹാന്റെ തോഫിക്കോടുള്ളതാവത്താരെ സഹായിക്കട്ടെ ലക്ഷ്യം എന്ത് മാത്രമാകണം ആരെങ്കിലും കാണിക്കാനാകരുത് തന്റെ വൃത്തികെട്ട ആശയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനാകരുത് അങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന കുറെ ആളുകളുണ്ട് ചില അബദ്ധമായ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ജനങ്ങളിൽ സ്വീകാര്യത നേടാൻ വേണ്ടി ജമായത്ര വന്നവരുണ്ട് അതൊന്നും ആരുത് ലക്ഷ്യം എന്ത് ലില്ലാഹി മിനല്ലാഹ് എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എല്ലാം അള്ളാഹുവിലേക്കാണ് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിലേക്ക് നമ്മൾ വന്നത് അള്ളാഹുവിന്റെ ഗ്രാമത്തുകൊണ്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ചെന്നെത്തുന്നത് നാളെ വെള്ളിയാഴ്ച ആയിക്കോട്ടെ ഇനി എത്ര പണിയുണ്ട് നാളെ വെള്ളിയാഴ്ച അല്ലേ ഉറപ്പല്ലേ നാളെ വെള്ളിയാഴ്ച അല്ലേ ഉറപ്പാണല്ലോ എന്നാ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നൂറ് സ്വലാത്തിലാണ് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ആ അത്രേ ആ വയല് മാത്രം പറഞ്ഞാൽ പോരാ വയറിൽ മാത്രം പറഞ്ഞിട്ടൊന്നും രക്ഷപ്പെടൂല അത് ടാൻസൻ കസ്തൂരി വായു ഗുളിക കൊടുക്കുന്നവരെ പോലെയാണ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ കസ്തൂരിയാതി ഗുളിക വെക്കുന്നവരെങ്ങാനും കിതാബോതിരുന്നെങ്കിൽ നമുക്കൊന്നും ഒരു വയതും കിട്ടില്ല കാരണം അത്രയും വലിയ കറാമത്താണ് അവരെ സംസാരം ഒന്നിനും പറ്റാത്ത ഗുളിക വരെ ഏത് എയ്ഡ്സിനും മരുന്നാണെന്ന് അവർ പറഞ്ഞാണ് ഫലിപ്പിക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല വാക്കിനേക്കാൾ പ്രധാനം കർമ്മമാണ് മനസ്സിലായോ ഇന്ന് രാത്രി ഉറങ്ങിന് മുമ്പ് ഞാൻ നിങ്ങളിന്റെ കുട്ടികളായതുകൊണ്ട് സ്വകാര്യം പറയാണ് ഞാൻ നൂറ് സ്വലാത്ത് എഴുതിയിട്ട് ഇന്ന് ഉറങ്ങുള്ളൂ നിങ്ങളും അങ്ങനെയാണോ നിങ്ങൾ കുട്ടികളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും നിങ്ങൾ എന്നെക്കാൾ വയസ്സ് കൂടിയവരാകാം പക്ഷെ അള്ളാഹു താര ഖുർആാന്റെ ഒരു വെളിച്ചം തുറന്നു തരാൻ എന്റെ കയ്യിൽ നിന്ന് അള്ളാഹു തോഫിയൊക്കെ തന്നതുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും എന്റെ മക്കളാണ് ആ നിരക്ക് ഞാൻ പറയണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇന്നമിൻ ഖൈരി അയ്യാമിക്കും യോമൽ ജുമാ മനസ്സിലായില്ലേ മുസ്തഫ നബി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ മേൽ സലാത്തർത്തില്ല അത് വെള്ളിയാഴ്ച മാത്രം പോരാ എന്നും അലം നാവ് നല്ലതിന് ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് തരട്ടെ അതെല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ലേ സ്വർഗവും നരകവും നല്ലത് എന്തിനാ കണ്ണു പറഞ്ഞത് നല്ലത് കാണുക നല്ലത് കണ്ടാൽ ഹൃദയം പറ പറ മനസ്സിലായില്ല സത്യത്തിൽ കണ്ണ് ഹൃദയത്തിന്റെ കാരിയറാണ് നല്ലത് കണ്ടാൽ ഹൃദയം നല്ലത് സ്വീകരിക്കും ഹൃദയം നല്ലത് സ്വീകരിച്ചാൽ നാവ് നല്ലത് പറയും നാവ് ഒരു പാവാണ് ഇയാളെ പോലെയാ ഇയാളിലൂടെ വയറെന്ന് പറഞ്ഞാൽ വയറിൽ പുറത്തു വരും ഇയാൾ നാളെ ഇതും കൊണ്ട് വന്ന് ചിലപ്പോ യേശുദാസിന്റെ അടുത്തേക്കായിരിക്കാം യേശുദാസ് ഇവിടെ വരാറില്ലേ വന്നിട്ടില്ലേ അതുപോലെ വേറെ ആരെങ്കിലും വരാറില്ലേ അത് പറ യേശുദാസ് എന്ന് പറയുമ്പോൾ വലിയ മുത്തക്കയാവണ്ട ഇന്നിപ്പോ ഈ മൈക്ക് സെറ്റ് കൊണ്ടുവന്നത് എന്റെ കയ്യിലേക്ക് അതുകൊണ്ട് ഇതിലൂടെ കേൾക്കുന്നത് വേണം നാളെ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു പാട്ടുകാരന് മുന്നിലേക്കാണെങ്കിൽ അതിലൂടെ കേൾക്കുന്നത് പാട്ടാണ് ഇത് പാവാണ് അതുപോലെ തന്നെയാണ് ഇത് പാവാണ് ഇതിൽ എന്ത് കണ്ടോ അതിവിടെ പതിയും ഇവിടെ എന്ത് പതിഞ്ഞോ അതിൽ വരും മുമ്പൊരാള് ഒരു നമ്പൂതിരിയെ ചീത്ത പറഞ്ഞൊരു കാറ്റുണ്ട് നമ്പൂതിരിയെ ആനെ കുതിര എന്നൊക്കെ പറഞ്ഞു ചീത്ത കുറേ നമ്പൂതിരി കേട്ടിട്ട് നമ്പൂതിരി പിന്നെ പറഞ്ഞു പൂളെ ചേമ്പേ നെല്ലേ കച്ചിലേ അപ്പോ കേട്ട് നിന്നവർ പറഞ്ഞു അല്ല നമ്പൂരി നിങ്ങൾ അവൻ എന്തൊരു വൃത്തികെട്ട ഭാഷയിലാ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്താ പൂളെ ചേമ്പേ കാച്ചിലെ എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ച് അപ്പോൾ പറഞ്ഞു നോം തിന്ന് നോം പറഞ്ഞ് അവൻ തിന്ന് അവൻ പറഞ്ഞ് മനസ്സിലായില്ല അവനാന്റെ ഉള്ളിൽ പോയതാണ് ഹംബർഗർ ഒരാൾ കഴിച്ചിട്ട് പിന്നെ അയാൾക്ക് പച്ചപ്പുള്ള ഛർദ്ദിക്കാൻ കഴിയില്ല മനസ്സിലായില്ല തിന്നത് ഹംബർഗർ ആണെങ്കിൽ പാറ ഇഷ്ട തിന്നത് ഹംബർഗർ ആണെങ്കിൽ ഛർദിക്കുമ്പോൾ ഹംബർഗർ അന്വേഷിക്കും അതെങ്ങനെ നല്ലത് കണ്ടാൽ ഹൃദയം നല്ലത് സ്വീകരിക്കും ഹൃദയം നല്ലത് സ്വീകരിച്ചാൽ നാവ് നല്ലത് പറയും നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൻ നബിയ്യന ഫീ ഖൽഖിൻ വഫീ അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയുണ്ടല്ലോ ഇനിയും കാണാം ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നാവ് നല്ലതിന് ഉപയോഗപ്പെടുത്തുക ഫലം അന്നവും എല്ലാ ദിവസവും ഒരു നൂറ് വട്ടം ചെല്ലുന്ന ആളുകളൊന്ന് കൈവക്കി അള്ളാഹു തോഫിക്ക് തരട്ടെ എല്ലാവരും ചൊല്ലണം എന്തിനും വേണ്ട ഒരു റിഹേഴ്സൽ പറയും ഒന്ന് പറയേ ഒരു കളി നടത്തണമെങ്കിൽ ആ കളി ഭംഗിയാവണമെങ്കിൽ എന്ത് വേണം രഹസ്യം വേണം നമുക്ക് എപ്പോഴാണോ രംഗം കളിക്കേണ്ടി വരിക എന്നറിയില്ല അവസാനത്തെ കളിയിലെ വാക്കാണ് ഏത് അത് അപ്പട് വരണമെങ്കിൽ ഈ വാക്കിനോട് നമ്മുടെ നാവിന് ബന്ധമുണ്ടാവണം ഒക്കെ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞ മനസ്സിലായില്ലേ കാരണം ഇതെല്ലാ ദിവസവും ഒരു നൂറ് വട്ടയെങ്കിലും പറഞ്ഞാലേ ഇസ്രായേൽ എപ്പോഴും വരും ആ നേരത്തെ നമുക്ക് നമുക്ക് ഇലാഹ അള്ളാഹു തൗഫീഖ് തരട്ടെ അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ അള്ളാഹു തൗഫീഖ് തരട്ടെ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ മുഅ്മിനീങ്ങളുടെ പ്രത്യേകത അവർ പൂർക്കലിനെ തേടുന്നതാണ് രണ്ട് വിഭാഗം ആളുകൾക്ക് ശിക്ഷ ഉണ്ടാവില്ല വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ നേരം വൈകിയ ഒരു മിനിറ്റ് സൂറത്തുൽ അംഫാലിൽ 33ാമത്തെ വചനം وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون നബിയെ അങ്ങനെ ജനതയിലുണ്ടെങ്കിൽ ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കില്ല ഒരു നാട്ടിൽ മുഹമ്മദ് നബി ഉണ്ടെങ്കിൽ ആ നാട്ടിൽ കൊടുങ്കാറ്റുണ്ടാവില്ല മനസ്സിലായി പറഞ്ഞത് ഒരു നാട്ടിൽ മുഹമ്മദ് മുസ്തഫ സൽമാൻ ആ നാട്ടിൽ ഭൂമി വിൽക്കുണ്ടാവില്ല ഒന്നുണ്ടാവില്ല അതേപോലെയാണ് രണ്ട് കാര്യം ഉണ്ടാകുമ്പോൾ അള്ളാന്റെ ശിക്ഷ ഉണ്ടാവില്ല ഒന്ന് ഒരു നാട്ടിൽ മുഹമ്മദ് നബി ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ശിക്ഷ ഉണ്ടാവില്ല രണ്ട് ഒരു വ്യക്തിയോ ഒരു നാട്ടുകാരോ അള്ളാഹുവിൽ ഇസ്തോഫാറിനെ പേൽപ്പിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ അതുകൊണ്ടാണ് എത്ര തിരക്കാണെങ്കിലും ഞാൻ ദിവസം നൂറുവട്ടം അസ്തൗഫുള്ള എന്ന് പറയുമെന്ന് പുണ്യ റസൂൽ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് പുണ്യ റസൂൽ എന്നിട്ടും എല്ലാ ദിവസവും എന്ത് ഞാൻ അസ്തൗഫുള്ള എന്ന് പറയുമെന്ന് പുണ്യ റസൂൽ ഇതിനൊക്കെയാണ് അള്ളാഹു നമുക്ക് ഒറ്റ വാക്ക് എല്ലാ ദിവസവും റസൂള്ളാന്റെ മേൽ അള്ളാഹുവിലേക്കുള്ള ഒരൊറ്റ വാതിൽ ആരാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു മക്ക് തോഫിയൊക്കെ തരട്ടെ നല്ലതിന് നല്ലവരാവുക നല്ലതിന് വേണ്ടി ജീവിക്കുക ഹൃദയം വലുതാക്കി വെക്കുക ഇത് ഇതിൽ കതിർവാസ കൊൽക്കേ വെക്കുവോ ഇതിങ്ങനെ എപ്പോഴും തുറന്നു വെക്കുക അലം ഇവിടെ വലുതാവുക ഇവിടെ വലുതാവാതെ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ നേരം വളരെ താമസിച്ചത് കൊണ്ടും എന്റെ വാചാരം കൊണ്ടിട്ടുണ്ടാവില്ല വിചാരിക്കുക മനസ്സിലായില്ലേ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും നല്ലവരാവുക നല്ല സ്വഭാവത്തെ സ്വീകരിക്കുക നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞിടത്തേക്ക് മടങ്ങി പോവുക ഇത് നമ്മുടെ നാട് അല്ല ഏത് അബുദാബിയ ഏത് ഏത് ഭൂമി നമ്മുടെ നാട് സുഖാണ് നമ്മൾ തൽക്കാലം ഗൾഫിൽ വന്നതാണ് കുറച്ച് വേഗം ഉണ്ടാക്കണം കുറഞ്ഞ കാലേ ഉള്ളൂ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നിട്ടാണ് പോയാൽ അവിടെ അങ്ങനെ കഴിഞ്ഞൂടാ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ വല്ലാത്ത സുഖത്തിൽ കഴിഞ്ഞൂടാ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററും മറ്റും ചെയ്ത അതിന്റെ സേവകരും പ്രവർത്തകരും ചെയ്തിട്ടുള്ള ഈ ഒരു പരിപാടി ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു മർഹം ഷെയ്ഖ് زايد والشيخ مصدوم وإخوانهم الذين انتقلوا إلى رحمة الله اللهم أد- أسكنهم فسيح جناتك مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا اللهم وفق لصاحب السمو الشيخ خليفة بن زايد ونائبه لما تحب وترضى الله اللهم اللهم وفقنا لطاعتك وطاعة من أمرتنا بطاعته اللهم وفقنا لما تحب وترضى وفقنا لخدمة دينك الإسلام اللهم أعزنا بالإسلام وارفع بنا راية القرآن اللهم أعزنا بالإسلام وارفع بنا راية القرآن اللهم عزنا بالاسلام وارفع بنا رايه القران اللهم اجعل القران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 ഞങ്ങളെ ഈ പരുവത്തിൽ ഇതിനേക്കാൾ എന്നും ഞങ്ങൾ അഴിജത്തിലാക്കണമേ പഠിച്ചോനെ ഞങ്ങളെ അഴിജത്തിലാകണമേ റബ്ബേ ഞങ്ങളെ അഴിജത്തിലാകണമേ പഠിച്ചോനെ നീയല്ലേ മുതലാളി പഠിച്ചോനെ നീയാണല്ലോ മുതലാളി നീയല്ലേ വലിയ നീയാണല്ലോ ഏറ്റവും വലിയ വലിയ وإن من شيء إلا عندنا خزائن وما ننزله إلا بقدر معلوم നിന്റെ അല്ലേ മുതൽ പഠിച്ചോനെ അന്തൽ ജലീലുൽ ഫർദ് വസ്സമദു الذي يعطي الذي يدعوه كل مناه എന്നല്ല നിന്നെ പറ്റി പറഞ്ഞത് നീ നൽകുന്നവനല്ലേ പഠിച്ചോനെ നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് തരണമേ റബ്ബെ നീ ഞങ്ങൾക്ക് നൽകിയാലോ പിന്നെ ഒരാളും നൽകേണ്ടി വരില്ലല്ലോ പഠിച്ചോനെ മതിയാവില്ലല്ലോ റബ്ബെ നീ മൊലാളിയുമല്ലേ മൊലാളിയെ നീ ഞങ്ങൾക്ക് ഇറക്കി തരണമേ പഠിച്ചോനെ നിന്റെ റഹ്മത്ത് തുറന്നു തരണമേ റബ്ബെ കുടുംബം പൂട്ടാൻ വേണ്ടിയിട്ട് എത്ര സുഖാണെങ്കിലും ഏത് സ്വർണ്ണക്കോട്ടിലിട്ടത് പോലെയാണ് പാവപ്പെട്ട ഗൾഫുകാർ അള്ളാഹുവേ അവർക്ക് എന്തൊക്കെ സമ്പാദ്യമുണ്ടെങ്കിലും സ്വന്തം നാട് പറഞ്ഞ മണ്ണിനോട് സ്നേഹമില്ലാത്തൊരു മനുഷ്യന്മാരില്ല അള്ളാഹുവേ എമ്പാട് നിറച്ചു കൊടുക്കണമേ പഠിച്ചാൽ എല്ലാവർക്കും നിറച്ചു കൊടുക്കണമേ മൊലാലെ എല്ലാവർക്കും വലിയായ റബ്ബേ ഇവർക്ക് നീ നിറച്ചു കൊടുക്കണമേ തമ്പുരാന് ഇവരിവിടെ വന്നവർക്ക് മുഴുവനും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഉദാത്തമായ ഉദാഹരണങ്ങൾ ചെയ്തവരാണ് ഈ ഇരിക്കുന്ന മലയാളികൾ അവർക്ക് നിന്റെ റഹ്മത്ത് തുറന്നു കൊടുക്കണമേ റബ്ബേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ മക്കൾ അവിടെ നാശായി പോകരുതേ പഠിച്ചോനെ ഞങ്ങളെ മക്കളെ നന്നാക്കണം പഠിച്ചോനെ ഞങ്ങൾ ഭാര്യമാരെ നന്നാക്കണം പഠിച്ചോനെ ഞങ്ങളെല്ലാ സന്തോഷം ഇങ്ങനെ പെണ്ണുങ്ങളും മക്കളൊക്കെ കൂട്ടിയിട്ട് സ്വർഗത്തേക്ക് അങ്ങനെ കയറി വരാനൊരു ഭാഗ്യം ഞങ്ങൾ ഹബീബിന്റെ കീഴിൽ വസ്ലമയുടെ നബിയെ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട് ഞാനും പരമാവധി നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് കൗസർ തരിയെന്ന് റസൂള്ളാന്റെ അടുത്തേക്ക് പോയി പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ പഠിച്ചു ആ കൗസറും കുടിച്ച് അങ്ങനെ സന്തോഷിച്ച് അറിശിന്റെ തണലിലും നിന്ന് അങ്ങനെ സന്തോഷിച്ച് നിന്റെ സ്വർഗീയ കവാടത്തിലൂടെ സന്തോഷിച്ച് കയറി വരാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബേ ഞങ്ങളെ സഹായിച്ചവരെയും നീ സഹായിക്കണമേ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും നീ സഹായിക്കണമേ പഠിച്ചവൻ പറഞ്ഞ് ഞങ്ങളെ എന്നും ഒന്നാക്കണം റബ്ബേ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ റബ്ബെ മുസ്ലിം ഉമ്മത്തിന് ഐക്യം നൽകണമേ റബ്ബെ അൽ ജമാഅത്തു റഹ്മ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ റഹ്മത്ത് ഐക്യത്തിലാണ് പുണ്യ റസൂൽ മുസ്ലിം ഉമ്മത്തിന് ഐക്യം നൽകണമേ പഠിച്ചു ഐക്യം നൽകണമേ റബ്ബേ പാലക്കാട്ട് സീത് കുടുംബത്തിന്റെ കീഴിൽ അതാണല്ലോ കുറ്റം തീർന്ന നേതൃത്വം ആ നേതൃത്വത്തിന്റെ കീഴിൽ അള്ളാഹു ഞങ്ങളെ ഒന്നാക്കണമേ റബ്ബേ ആ നേതൃത്വത്തെ അനുസരിക്കുന്ന ഒരു ഐക്യം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ ഉണ്ടാക്കുന്ന ഷെയ്ത്താനെ പരാജയപ്പെടുത്തുകയും അനൈക്യത്തിൽ ആരിന്റെ വിശാലതയിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യണമേ റബ്ബേ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളുമായി ലക്ഷോപലക്ഷം ജനങ്ങൾ സന്തോഷിച്ചു വസിക്കുന്ന നാടാണ് ഞങ്ങളുടെ കേരളം പിന്നെ ആ നാട്ടിന് റഹ്മത്തുണ്ടാകണമേ റബ്ബേ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളൊക്കെ തമ്മിൽ ഐക്യം നിലനിൽക്കണമേ റബ്ബേ ആ ഐക്യത്തിനിടയിൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അവർ പരാജയപ്പെടണമേ റബ്ബേ പരാജയപ്പെടുത്തണമേ റബ്ബേ അവർ പരാജയപ്പെടുത്തണമേ റബ്ബേ അഭിപ്രായക്കേടൊക്കെ സ്വാഭാവികമാണ് ഏത് സംഘടനയും ഉണ്ടാവട്ടെ അഭിപ്രായക്കേട് ഉണ്ടാവട്ടെ പക്ഷെ അഭിപ്രായക്കേട് കൊലപാതകത്തിലേക്ക് നയിക്കുന്നവരെ പരാജയപ്പെടുത്തണമേ പഠിച്ചു വെക്കത്തി കൊണ്ട് മനുഷ്യന് മറുപടി പറയാൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും അവരെ പരാജയപ്പെടുത്തണമേ പഠിച്ചോളൂ മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കണം കൊലയാളിയെ പരാജയപ്പെടുത്തണേ റബ്ബേ പി പി ചന്ദ്രശേഖരായാലും ആണെങ്കിലും നിരപരാധികൾ ആരൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കേരളത്തിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നതിനെ പഠിച്ചത് ഞങ്ങളുടെ നാട്ടിൽ നട്ടപ്പാടുകൾ ആർക്കും ഇന്നലെ വരെ ഇറങ്ങി നടക്കായിരുന്നു ഇനിയും അങ്ങനെ തന്നെ വേണം അതിനെതിരെ ചെയ്യുന്നവരെ പരാജയപ്പെടുത്തണമേ അമ്മ മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും നിലനിർത്തണമേ അറിയാം റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين ഈ സാധുവിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് സുഹൃത്തുക്കളെ നാളെ ഇതേ വേദിയിൽ കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി പ്രഭാഷണം നാളെയും മറ്റന്നാളുമുണ്ട് ആ പരിപാടിയിലൊക്കെ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാം തീയതി രണ്ടാം തീയതി നാഷണൽ തിയേറ്ററിൽ ബഹുമാനരായ പണ്ഡിതരായ റഹ്മത്തുള്ള അതുപോലെ തന്നെ പ്രൊഫസർ ആർക്കറ്റ് പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് ആ പ്രഭാഷണത്തിലേക്ക് നിങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ അഞ്ചാം തീയതി ഇതേ വേദിയിൽ സംസ്ഥാന കെ എം സി സിയുടെ കീഴിൽ ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബത്തിലൂടെ അനുസ്മരണ പരിപാടി ഇതേ വേദിയിൽ നടക്കുന്നു ആ പരിപാടിയിലേക്ക് നിങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു ബഹുമാന്യനായ അബ്ദുള്ള കാസ്മി അവരുടെ ഷിഹാബ് തങ്ങൾ അനുസ്മരണം ഇതേ രീതിയിൽ നടത്തുന്നത് ആ പരിപാടി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടിയിൽ അവസാന നിമിഷം വരെ സഹകരിച്ച് നിന്ന എല്ലാ ശ്രോതാക്കൾക്കും മോമിനിയങ്ങൾക്കും മോമിനാഥുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറയുവാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് നാളെയും മറ്റന്നാളും ഇതേ വേദിയിൽ നടക്കുന്ന പ്രമുഖ വാഗ്മി ടീച്ചർ അബ്ദുൽ ഗഫൂർ മൗലയുടെ പരിപാടി വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ രണ്ടാം തീയതി നാഷണൽ തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ഗഫൂർ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണ പരിപാടികൾ വിജയിപ്പിക്കുവാൻ സഹകരിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷൻ അനുമതിയോടുകൂടി മൂന്ന് സ്ഥലത്തോടുകൂടി യോഗം പിരിച്ചുവിട്ടതായിരിക്കുന്നു അസ്സാം വലൈക്കും തടിച്ചു കൂടി നിൽക്കരുത് എത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോകണം അദ്ദേഹത്തെ വളരെ വിനയത്തോടെ അതിരവയുടെ സദസ്സിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ഇസ്ലാമിക് സെന്ററിന്റെ ചെയർമാൻ ബഹുമാനായ ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി അവറുകളാണ് ഉസ്താദിനെയും വളരെ വിനയത്തോടെ ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ആശ്വസിക്കുന്നു അതോടൊപ്പം അഭിനന്ദനായ അബ്ദുൽ സമദ് ഭൂക്കോട്ടൂർ സാഹിബ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവലിയ അവലിയ ശബ്ദത്തിന്റെ ഉടമ അതല്ലെങ്കിൽ സമൂഹം മൊത്തം കാതോർത്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ പ്രശ്നം നേരിടുമ്പോൾ ആദ്യം ആ ശബ്ദമാണ് നാം എല്ലാവരും ശ്രമിച്ചു കൊണ്ടുവരുക്കാറുള്ളത് ആ ശബ്ദത്തിനുടമ അഭ്യന്തനായ അഭിസംബോധൂർ അള്ളാഹു മഹാനവർഗൾക്ക് ഇനിയും ഈ സമുദായത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ ദീർഘായുസും ആഫ്യം നൽകിയതിട്ട് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനവർഗളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ക്രിറ്റ് ഇസ്ലാമിക് സെന്ററിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ ഇസ്ലാമിക് സെന്റർ നേതാക്കന്മാർ കേന്ദ്ര കമ്മിറ്റി മേഖലാ കമ്മിറ്റി തുടങ്ങി യൂണിറ്റ് കമ്മിറ്റി മുതലുള്ള എല്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഒക്കെ ഇവിടെയുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അഭിനന്ദനായ ഷംസുദ്ദീൻ ഫൈസി വളരെ വിനയത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദാൻ റബുൽ ആലമിൻ അസ്സാം വലൈക്കും ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിനന്ദനായ ഉസ്മാൻ ദാരമി അവരുടെ അധ്യക്ഷന് വേണ്ടി ആദരവ് ക്ഷണിക്കുന്നു السلام عليكم <clears throat> ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سابقوا إلى مغفرة من ربكم وجنة أرضها كأرض السماء والأرض عدة للذين آمنوا بالله ورسوله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم صدق الله العظيم ബഹുമാന്യരായ കുവൈറ്റ് ഇസ്ലാമിക് സെന്ററിന്റെ ചെയർമാനും ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷനുമായ ഷംസുദ്ദീൻ പൈസി ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് മറ്റ് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന നേതാക്കന്മാരെ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാനുഭവത്താല ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിറദോസിലും നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം മഹാനായ മുത്ത് റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബഹാനുഭവത്തേല തോഫിയത്ത് ചെയ്യുമാറാവട്ടെ ഇന്ന് ഈ പവിത്രമായ ഈ സുന്ദരമായ ഈ രാത്രിയിൽ ഈ മഹത്തായ സദസ്സിൽ വെച്ച് ആദ്യമായി ദുആ ചെയ്യുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ വൈകിയ വേളയിൽ ഉള്ള സമയം ബഹുമാനീയനായ ഉസ്താദിന് വേണ്ടി നീട്ടി നീക്കിവെക്കാനാണ് നിങ്ങളും അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നത് തുടക്കമെന്ന നിലയിൽ ഈ പ്രത്യേകമായ